കാമാരി നന്ദനെ രാമോദം നൽകുക വാമാ साक्षी भा ശ്യാമാരി നന്ദനെ നാമോദം നൽകുക ഈ വാമാക്ഷി ഭാരതി സീമായന്യേ നാവിൽ ഈ കേമാമായി നാടകം സാമോദമാടുക സാമോദ ചെയ്ത തത്താതൈരാമമായി നാടകം താമോദമാടുക തൈതൈ തൈതാ വിഗിതോ തൈതൈ തൈതാ തൈതാ നാടകം ചെയ്താതീതോ ചെയ്തേ ചെയ്താതീതാ നാടകം സമോദമാണു ഈ കണ്ണൻ കരി മുകിൽ വർണ്ണൻ ശ്രീ ഗോവിന്ദൻ കണ്ണൻ കരി മുകിൽ വർണ്ണൻ ശ്രീ ഗോവിന്ദൻ ഈ ഉണ്ണിയായി മണ്ണു തിന്നമ്മയെ വഞ്ചിച്ചോ ഉണ്ണിയായി മണ്ണു തിന്നമ്മയെ താത താത താത താത തൈതാത്താറിതാ ോ തൈതാതിരോ തൈതാതിരാ ഉണ്ണിയായി മണ്ണോദിൻ കൈയുണ്ണിയായി മണ്ണൊതിൽ നമ്മെയും ഉണ്ണിയായി മണ്ണുതിൽ നമ്മയെ വഞ്ചിച്ചോൻ ഉണ്ണിയായി മണ്ണുതിൽ നമ്മയെ വഞ്ചിച്ചു ഉണ്ണിയായി മണ്ണുതിൽ നമ്മയെ വഞ്ചിച്ചോൻ ഉണ്ണി ഉണ്ണിയായി മണ്ണു തിന്നമ്മയെ ഈ ഉണ്ണിയായി മണ്ണു തിന്നമ്മയെ വഞ്ചിച്ചോൻ ഈ ഉണ്ണിയായി മണ്ണു തിന്നമ്മയെ വഞ്ചിച്ചോൻ ചെയ്തതൈ ചെയ്തതൈ ചെയ്തതൈ ചെയ്തതൈ മണ്ണു ഈ എൻ മനസ്സെ വസിക്കന്മാലകറ്റുവാൻ ഈ വാൽമീകി മുൻപയ മാമൂനിമാർകളും വാൽമീകി മുൻപയ മാമൂനിമാർകളും വാൽമീകി മുൻപയ മാമുനിമാർകളും വാൽമീകി മുൻപയ മാമുനിമാർകളും വാൽമീകി മുൻപയ വാൽമീകി മുൻപയ മാമുനി വാൽമീകി മുൻപയ മാമുനിമാർകളും വാൽമീകി മുൻപയ Rabat Begimun Baya Mamuni Margar Rabat Begimun Baya Rabat Begimun Baya Mamuni Margar Rabat Begimun Baya Sayyidata Sayyidata Sayyidata that, Sayyidata that. മുൻപയ മാമുനിമാർകളും വാൽമീകി മുൻപയ മാമുനിമാർകളും വാൽമീകി മുൻപയ മാമുനിമാർകളും ക്ഷേമം നൽകണമെന്നാമേയം പോക്കുവാൻ ക്ഷേമം നൽകണമെന്നാ രാമൻ രമ രാമൻ താനും സൗമിത്രിയും രാമൻ രമ രാമൻ താനുടൻ താത താത താത താത തോതൈല താതൈല സൗമിത്രിയും രാമൻ രമ രാമൻ രാമന്റെ മാരാമൻ രാമന്റെ മാരാമൻ താനും സൗമിത്രേ രാമന്റെ മാരാമൻ താനും സൗമിത്രേ രാമന്റെ മാരാമൻ താനും സൗമിത്രേ രാമന്റെ മാരാമൻ രാമന്റെ മാരാമൻ താനും സൗമിത്രേ രാമന്റെ മാരാമൻ താനും സൗമിത്രേ രാമന്റെ മാരാമൻ താനും സൗമിത്രേ രാമന്റെ മാരാമൻ ദൈനത്താ ദൈനത്താ രാമന്റെ മാരാമൻ താനും സൗമിത്രയും രാമന്റെ മാരമൻ താനും ശ്രീകൃഷ്കിന്തയാംപുരി മർക്കത്മജന്യകി ഈ പുക്കൂജ ദുർമസ്യാമക്കാലൻ രാഘവൻ പുക്കൂജ ദുർമസ്യാമക്കാലം ധർമ്മ ശ്യാമക്കാരൻ രാഘവൻ ധർമ്മ ശ്യാമക്കാരൻ രാഘവൻ ധർമ്മ

ബാലിയെ കൊന്നുള്ള ബാണമില്ലേ കയ്യിൽ രാമനതു മറന്നാനെന്നതോർക്കണ്ട രാമനതു മറന്നാനെന്നതോർക്കണ്ട രാമനതു മറന്നാനെന്നതോർക്കണ്ട രാമനതു മറന്നാനെന്നതോർക്കണ്ട രാമനതു മറം രാമനതു മറന്നാനുടെ താല താല താല ശ്രീരാമനതു മറന്നാനെന്നതോർക്കണ ശ്രീരാമനതു മറന്ന് ശ്രീരാമനതു മറന്നാനെന്നതോർക്കണ ശ്രീരാമനതു മറന്നാനെന്നതോർക്കണ്ട രാമനതു മറന്നാനെന്നതോർക്കണ്ട രാമനതു മറന്നാനെന്നതോർക്കണ്ട രാമനതു മറന്നാനെന്നതോർക്കണ്ട രാമനതു മറന്നാനെന്ന മറന്നാനോ മറന്നാനം ശ്രീരാമനതോ മറന്നാനം നോർക്കണ്ട ശ്രീരാമനതോ മറന്നാനം നോർക്കണ്ട ശ്രീരാമനതോ മറന്നാനം നോർക്കണ്ട സൈതത്താ സൈതത്താ ശ്രീരാമനതോ മറന്നാനം നോർക്കണ്ട தைலாதி தைலாதி ராமனதோ மறந்தானந்தோ தைலாதி தைலாதி ராமனதோ மறந்தானந்தோ ഇന്നും വംശവും താനേ ഒടുങ്ങുവാൻ ഈ രാമൻ വിചാരിച്ച താമസമില്ലടോ രാമൻ വിചാരിച്ച താമസം രാമൻ വിചാരിച്ച താമസമില്ലടോ രാമൻ വിചാരിച്ച താമസമില്ലടോ രാമൻ വിചാരിച്ച താമസമില്ലട രാമൻ വിചാരിച്ചാൽ രാമൻ വിചാരിച്ച താമസം രാമൻ വിചാരിച്ച താമസമില്ലട രാമൻ വിചാരിച്ചാൽ രാമൻ വിചാരിച്ച താമസമില്ലട രാമൻ വിചാരിച്ചാൽ രാമൻ വിചാരിച്ച താമസമില്ലടോ രാമൻ വിചാരിച്ച താമസമില്ലടോ രാമൻ വിചാരിച്ച താമസമില്ലടോ രാമൻ വിചാരിച്ച താമസമില്ലടോ രാമൻ വിചാരിച്ച താമസമില്ലടോ